പദപാഠം പുനാതി തേ പരിസ്രുതം സോമം സൂര്യസ്യ ദുഹിതാ വാരേണ ശശ്വതാ തനാ പുനാതി തേ പരിസ്രുതം സോമം സൂര്യസ്യ ദുഹിതാ വാരേണ ശശ്വതാ തനാ പുനാതി തേ പരിസ്രുതം सोमं सूर्यस्य दुहिता वारेण शश्वता तना